നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ നാല് രീതിയിലാണ് യഥാർത്ഥത്തിൽ ചെവിയിലൂടെ കണ്ണിലൂടെ മൂക്കിലൂടെ നാക്കിലൂടെ നമ്മളുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായ ഒന്നുണ്ട് ത്വക്ക് അത് നമ്മൾ മാറ്റുകയാണ് അതേപോലെ അപ്രധാനമായിട്ടുള്ളതാണ് മൂക്ക് അതുകൂടാതെ മൂന്നെണ്ണം ഉണ്ട് ചെവി കണ്ണ് നാക്ക് ചിന്ത തോട്ട്സ് മനസ്സ് ഈ നാലെണ്ണമാണ് നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ ഏത് വലിയ വ്യക്തിയാണെങ്കിലും ഒരു കാർഗിൽ യുദ്ധം ചെയ്യുന്ന സോൾജിയർ ആണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും U N O secretary general ആണെങ്കിലും അദ്ദേഹം എന്ന മനുഷ്യന് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെവിയിലൂടെ കേൾക്കണം കണ്ണിലൂടെ കാണണം നാവിലൂടെ ചർച്ച ചെയ്യണം ചിന്ത മനസ്സിലൂടെ ചിന്തിക്കണം ഇത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പദപ്രയോഗമുണ്ട് എ ടു ഇസെറ്റ് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ഇത് മാനേജ്മെൻറ്റ് പഠിക്കുന്ന നമുക്കും നമ്മൾ അധ്യാപകരാവട്ടെ മാനേജർ ആവട്ടെ ക്ലർക്ക് ആവട്ടെ സെക്രട്ടറി ആവട്ടെ നമ്മൾ ചെവി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട് അത് ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ ഉപനിഷത്തിൻ്റെ ശാന്തിമന്ത്രം എന്ന് അതിന് പറയാം ഭദ്രം കർണേഭി ശൃണുയാമദേവ ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുവാനിട വരുത്തേണമേ ജഗതീശ്വര ഇതാണ് പ്രാർത്ഥന നമ്മൾ നമ്മളുടെ കർമ്മമണ്ഡലത്തിലുള്ള അറിവ് എങ്ങനെയാണ് സ്വീകരിക്കുക നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണെങ്കിലും അധ്യാപകർ പറയുന്നത് കേൾക്കണം റേഡിയോയിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും റേഡിയോയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ അത് ടി വിയിലൂടെ കേൾക്കാം കാസറ്റിലൂടെ കേൾക്കാം മുതിർന്നവർ പറയുന്നത് കേൾക്കാം എവിടെ നിന്നാണെങ്കിലും വിരോധമില്ല നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ചെവിയാണ് ആ ചെവിയിലൂടെയാണ് നമ്മൾ കേൾക്കാറുള്ളത് പണ്ട് മുതൽക്ക് തന്നെ പറയാറുള്ള ഒരു വരിയുണ്ട് പത്ത് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം എഴുതുക പത്ത് പ്രാവശ്യം എഴുതുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കേൾക്കുക പത്ത് പ്രാവശ്യം കേൾക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് കേൾക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നൂറ് പ്രാവശ്യം വായിക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് ലഭിക്കാൻ ഏറ്റവും എളുപ്പം കേൾക്കുക എന്നുള്ളതാണ് ശ്രുതി എന്ന വാക്ക് ഉണ്ടായത് തന്നെ ശാശ്വതമായ സത്യങ്ങൾ നിരന്തരം കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം അപ്പോൾ യഥാർത്ഥത്തിൽ ചെവിയിലൂടെയാണ് നമ്മൾ കേൾക്കുക ചാണക്യൻ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട് നീതിസാരത്തിലും പറയാറുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് സംഭവ വികാസങ്ങളിലും പറയാറുള്ളത് ഭ്രാന്തൻ പറയുന്നതും അതേപോലെ ശിശു പറയുന്നതും മദ്യപാനി പറയുന്നതും ഏത് ഉയർന്ന വ്യക്തി പറയുന്നതും താഴ്ന്ന വ്യക്തി പറയുന്നതും കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം കാരണം അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ അതെടുക്കാൻ നമുക്ക് സാധിക്കും എവിടേക്കാണ് നന്മ നിറഞ്ഞതും പ്രായോഗികമായിട്ടുള്ളതുമായ സത്യങ്ങളും വസ്തുതകളും ഉള്ളത് എന്ന് നമുക്കൊരു പക്ഷേ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഒരു ചെലവുമില്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കേട്ടാൽ വേണ്ടതെല്ലാം നമുക്കതിൽ നിന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ ഏതിൽ നിന്നൊക്കെയാ കേൾക്കുക എല്ലാം കേൾക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് സിനിമയിൽ നിന്ന് കേൾക്കാൻ സാധിക്കണം ആസ്വദിക്കാൻ കേൾക്കാൻ സാധിക്കണം അനുഭവയോഗ്യമായ വിവരങ്ങൾ കേൾക്കാൻ സാധിക്കണം കഥകൾ കേൾക്കാൻ സാധിക്കണം സുഭാഷിതം കേൾക്കാൻ സാധിക്കണം ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ സാധിക്കണം എല്ലാം കേൾക്കാൻ സാധിക്കണം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ സാധിക്കണം നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഹിയറിങ് അത് കേൾക്കുക ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കേൾക്കാം അതിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ടാവും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാറുണ്ട് ഒരു മണിക്കൂർ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം കൂട്ടത്തിൽ നിങ്ങളിൽ ചിലരെ ഇപ്പോൾ എഴുതിയെടുക്കുന്ന മാതിരി സ്ക്രിബിൾ ചെയ്ത് എടുക്കുന്ന മാതിരി പോയിന്റുകൾ എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം എത്ര അശ്രദ്ധയോടുകൂടിയ കൂടിയ ലെക്ചറാണെങ്കിൽ പോലും ഒരു പ്രയോജനവുമില്ലാത്ത ലെക്ചർ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നാൽപ്പത് പോയിൻ്റ് ഓരോ മണിക്കൂറും നിങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ളതുണ്ടാവും അത് സീരിയലിൽ നിന്നുണ്ടാവും ലൈവ് ഷോയിൽ നിന്നുണ്ടാവും അതേപോലെ തന്നെയാണ് സിനിമയിൽ നിന്നുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ചെവിയിലൂടെ നമ്മൾ സുഭാഷിതങ്ങൾ കേൾക്കാം പഴഞ്ചൊല്ലുകൾ കേൾക്കാം ആ പഴഞ്ചൊല്ലുകൾ അടിതെറ്റിയാൽ ആനയും വീഴും എൻ്റെ അർത്ഥം ഏത് മാനേജർ ആയാലും ഏത് ഏജൻ്റ് ആയാലും ഏത് അധ്യാപകനായാലും ഏത് മന്ത്രിയാണെങ്കിലും ഏത് ഐ എ എസുകാരനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ശരി ചെയ്യുന്ന പ്രവൃത്തി തെറ്റിയാൽ അയാളും താഴത്തേക്ക് വീഴും അപ്പം അത് കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ മിന്നുന്നതെല്ലാം പൊന്നല്ല ചെവിയിലൂടെ കുട്ടികളെ കേൾപ്പിക്കേണ്ടതാ അതേപോലെ തന്നെ വെളുത്തതെല്ലാം പാലല്ല അട അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം അടയ്ക്കാമരം മടിയിൽ വെക്കാൻ പറ്റുമോ ഇത് ചെവിയിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഉദയം ചെയ്യുന്ന ചിന്താധാരകൾ എന്തൊക്കെയാണ് എത്ര വലിയ ഒരു സന്ദേശത്തിൻ്റെ ചെറിയ സംക്ഷിപ്ത രൂപമാണ് ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് അങ്ങനെ പാട്ടിലൂടെ നമുക്ക് കേട്ടുപഠിക്കാൻ സാധിക്കും പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും ഇത് അടിപൊളിയായിട്ടുള്ള സന്ദേശമാണല്ലേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക ഒരു ജീവിത സന്ദേശമാണ് നമുക്ക് ഓർമ്മ വരിക നമ്മളുടെ തന്നെ ജീവിതാനുഭവങ്ങളും ഈ പാട്ടിനകത്തുണ്ട് അതുകൊണ്ട് ചെവിയിലൂടെ മന്ത്രങ്ങൾ കേൾക്കണം പ്രാർത്ഥനകൾ കേൾക്കണം കീർത്തനങ്ങൾ കേൾക്കണം ഉപദേശങ്ങൾ കേൾക്കണം സുഭാഷിതങ്ങൾ കേൾക്കണം എവിടെ നിന്ന് എന്തെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ടോ അതെല്ലാം കേൾക്കണം അത് അമ്മമാരിൽ നിന്നോ മക്കളിൽ നിന്നോ കാസറ്റിൽ നിന്നോ സി ഡിയിൽ നിന്നോ റേഡിയോവിൽ നിന്നോ ടി വിയിൽ നിന്നോ ഏതെല്ലാം സ്രോതസ്സുകളുണ്ടോ അതിൽ നിന്നെല്ലാം കേൾക്കണം അടുക്കളയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സി ഡി പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കും ഗാർഡനിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുമ്പോൾ ഡൗൺലോഡ് സ്പീച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും ഏതെല്ലാം കർമ്മ പദ്ധതിയിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണെങ്കിലും ശരി അവിടെ നിന്നെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു ബാങ്കിലെ മാനേജർ അടുത്ത ബാങ്കിലേക്ക് പോയിട്ട് മാനേജറുമായിട്ട് ചർച്ച ചെയ്തു എന്ന് വിചാരിക്കാം ഒരു ഏജൻറ്റ് അടുത്ത ഏജൻറ്റുമായിട്ട് ചർച്ച ചെയ്തു എന്ന് വിചാരിക്കാം ഒരു ക്ലർക്ക് അയാളുടെ ഓഫീസിലെ പ്രോബ്ലവും മറ്റ് ഒരു ക്ലർക്കുമായിട്ട് ചർച്ച ചെയ്തു എന്ന് വിചാരിക്കാം ഒരു ഡയറക്ടർ മറ്റ് ഓഫീസിലുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്തു എന്ന് വിചാരിക്കാം ഈ ചർച്ചയിലെല്ലാം കേൾവിയാണ് ഇമ്പോർട്ടൻ്റ് ലിസണിങ് ആണ് ഇമ്പോർട്ടൻ്റ് അതിലൂടെയാണ് നമുക്ക് പലതും ഷെയർ ചെയ്യാൻ സാധിക്കുക അതിലൂടെയാണ് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അത് കഥകൾ പുരാണ കഥകൾ കേൾക്കാം ചിലപ്പോൾ ചില ഉപദേശങ്ങളൊക്കെയാണ് നല്ല രസം ഉദ്യമേന ഇവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗ എൻ്റർപ്രീനർഷിപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ന മനോരഥൈഹി കാര്യമാണ് സിദ്ധ്യന്തി മനസ്സുകൊണ്ട് വലിയ കോട്ട കിട്ടിയതുകൊണ്ടൊന്നും കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല നഹി സുപ്തസ്യ സിംഹസ്യ സുപ്തസ്യ സിംഹസ്യ മുഖേ ന ഹി മൃഗാഹ പ്രവിശന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഹത്തിൻ്റെ വായിലേക്ക് എന്നെ തിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ ഒരു മൃഗവും അകത്തേക്ക് കയറി ചെല്ലില്ല ഈ മൃഗം നടന്ന് ഓടി വേട്ടയാടി തന്നെ വേണം അതിനാവശ്യമായിട്ടുള്ള ആഹാരം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഞാനിത് പറഞ്ഞത് ഇങ്ങനെയുള്ള വരികൾ ഒരുപക്ഷെ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല ഇങ്ങനെയുള്ള ചിലപ്പോൾ ലെക്ചറിൽ നിന്ന് ചെവിയിലൂടെ മാത്രമേ നമുക്ക് കേട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തൊക്കെ കേൾക്കണം എപ്പോഴൊക്കെ കേൾക്കണം ആരിൽ നിന്നൊക്കെ കേൾക്കണം എവിടെ നിന്നെല്ലാം കേൾക്കണം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ എന്തെല്ലാം കേൾക്കരുത് എവിടെ നിന്നെല്ലാം കേൾക്കരുത് ഏതെല്ലാം വിഷയങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയും കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ നമ്മൾ കേൾപ്പിക്കാനുള്ള ഒരു ധർമ്മവും കൂടി നമ്മൾ ഏറ്റെടുക്കണം യഥാർത്ഥത്തിൽ രാമായണം മുഴുവനും വാൽമീകി മഹർഷിക്കൊക്കെ അറിയാമായിരുന്നു ഇപ്പം രാമനും ലക്ഷ്മണനും തമ്മിലുള്ളത് രാമനും ഭരതനും തമ്മിലുള്ള ചർച്ച വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്ന ചർച്ചയുണ്ട് വളരെ തന്നെ മണ്ഡോദരി രാവണനെ ഉപദേശിക്കുന്നുണ്ട് താര ബാലിയെ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ സമഗ്രമായ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അന്ന് ത്രേതായുഗത്തിൽ രാമനും ലക്ഷ്മണനും അല്ലെങ്കിൽ ബാലിക്കും മണ്ഡോദരിക്കും രാവണനും വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളത് വായിക്കില്ല ഇന്നത് എന്തിനാണ് വായിക്കുന്നത് കേട്ട് അതിനകത്തുള്ള നന്മകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഖുറാൻ വായിച്ചും കേൾക്കണം എന്തിനാണ് കേൾക്കുന്നത് അതിനകത്ത് ഇന്നത്തെ കാലത്തേക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത് ഓർമ്മിക്കുക രാമനാവാൻ വേണ്ടിയല്ല രാമായണം കേൾക്കുന്നത് ധർമ്മപുത്രരോ ശ്രീകൃഷ്ണനോ ആവാൻ വേണ്ടിയല്ല നമ്മൾ മഹാഭാരതം കേൾക്കുന്നത് നമ്മൾ ഒരിക്കലും യേശു ക്രിസ്തു ആവാനല്ല ബൈബിൾ കേൾക്കുന്നത് മുഹമ്മദ് നബി ആവാനല്ല ഖുറാൻ കേൾക്കുന്നത് അതിനകത്തുള്ളതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യത്തിനും അടിസ്ഥാനത്തിലുമാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്രദമായത് എന്തെല്ലാമുണ്ടോ ഉണ്ടോ അത് കേട്ട് പഠിക്കണം അവിടെയാണ് നമ്മുടെ യുക്തി പ്രവർത്തിക്കേണ്ടത് അതെല്ലാം ശുദ്ധ അസംബന്ധമാണോ അസംബന്ധമല്ലയോ ഇതൊക്കെ സെക്കൻഡറിയാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണു ഉണ്ടോ യേശുക്രിസ്തു ഉണ്ടോ അള്ളാഹു ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രയോജനമുണ്ടോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ വാദപ്രതിവാദം നടത്താറുള്ളത് അത് എഴുതിയ ആളെക്കുറിച്ചും അതിനകത്തുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെയാണ് വാദപ്രതിവാദം നടത്തുക എന്തൊരു അബദ്ധമാണല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊന്നും പ്രസക്തല്ല ഇപ്പം രാമനുണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്താ കുഴപ്പം വാൽമീകി ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ രാമായണം എന്ന് പറയുന്നതുണ്ടല്ലോ ആ രാമായണത്തിലെ സന്ദേശങ്ങൾ ഇന്ന് വായിക്കാനുള്ള ഭാഷയും നമുക്കറിയാം കേൾക്കാനുള്ള മനസ്സുണ്ടെന്ന് വിചാരിക്കുക ആ കേട്ടത് ഇന്നത്തെ ഇന്നത്തേക്ക് പ്രയോജനപ്രദമാണെന്ന് വിചാരിക്കുക അത് നമുക്ക് ഉപയോഗിച്ചൂടെ അപ്പം ശരിക്കും കേൾക്കുന്നതിന് മുമ്പ് മുൻവിധിയോടുകൂടി ഒരെണ്ണം നല്ലതാണെന്നോ ഒരെണ്ണം ചീത്തയാണെന്നോ ഒരെണ്ണം പ്രയോജനപ്രദമാണെന്നോ പ്രയോജനപ്രദമല്ലാത്തതാണെന്നോ തീരുമാനിക്കുന്നതിന് മുമ്പ് അത് ചിലപ്പോൾ സയൻസ് ആയിരിക്കാം ചിലപ്പോൾ സയൻസേ അല്ലായിരിക്കാം സയൻസ് അല്ലെങ്കിൽ എന്താ കുഴപ്പം നമ്മുടെ സ്കൂളിൽ എം എ ഫിലോസഫി പഠിപ്പിക്കുന്നില്ലേ എം എ എക്കണോമിക്സ് പഠിപ്പിക്കുന്നില്ലേ എം എ ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ലേ എം എ മലയാളം പഠിപ്പിക്കുന്നു എം എ സാൻസ്ക്രിറ്റ് ഉണ്ട് എം എ ഇംഗ്ലീഷ് ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അതൊക്കെ സയൻസ് ആയതുകൊണ്ടാണ് പഠിക്കണത് ഇപ്പം സയൻസ് ആയാലേ പഠിക്കാൻ പാടുള്ളൂ എന്ന് ആരാ പറഞ്ഞത് എൻ്റെ എൻ്റെ മനസ്സിനകത്ത് സന്തോഷം തോന്നുന്നു ഈ സന്തോഷം എന്ന് പറയുന്നത് സയൻസ് ആണെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ എനിക്ക് വലിയ ഭയം തോന്നുന്നു ഭയം എന്ന് പറയുന്ന സയൻസ് അല്ല അത് കാരണം എനിക്ക് ഭയം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പം സയൻസ് ആവണം നിർബന്ധമൊന്നുമില്ല സയൻസ് സയൻസാണ് ഏറ്റവും അൺസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം സ്റ്റെബിലൈസ്ഡാ ഇന്നും സോക്രട്ടീസിൻ്റെ ഫിലോസഫി പഠിക്കാറുണ്ട് ഇന്നും അരവിന്ദ മഹർഷിയുടെ ഫിലോസഫി പഠിക്കാറുണ്ട് വിവേകാനന്ദൻ്റെ ഫിലോസഫി പഠിക്കാറുണ്ട് ദ്വൈതവും അദ്വൈതവും വൈശേഷികവും യോഗായും എല്ലാം ഇന്നും പഠിക്കാറുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ സയൻസ് ഇന്ന് ആരും പഠിക്കാറില്ല നാൽപ്പതിലെ സയൻസ് പഠിക്കാറില്ല അൻപതിലെ സയൻസ് പഠിക്കാറില്ല അൻപത്തഞ്ചിലെ സയൻസ് പഠിക്കാറില്ല അറുപതിലെ സയൻസ് പഠിക്കാറില്ല കാരണം സയൻസാണ് ഏറ്റവും അൺസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത് അതിന് സ്റ്റെബിലിറ്റിയേ ഇല്ല അത് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഏറ്റവും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് അതാണെങ്കിലേ ഞാൻ മറ്റുള്ളത് സ്വീകരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റും സോക്രട്ടീസിൻ്റെ ഫിലോസഫിക്ക് മാറ്റമില്ല മഹാത്മാഗാന്ധിയുടെ ഫിലോസഫി ഭാരതത്തിൻ്റെ ദർശനമാണ് അതിനൊന്നിനും മാറ്റമില്ല ഭഗവത്ഗീതയ്ക്ക് മാറ്റമില്ല അയ്യായിരത്തി ഒരുന്നൂറ് വർഷമുള്ള ഭഗവത്ഗീത ഇന്നും വായിക്കുന്നുണ്ട് അതേ സമയത്ത് ആലോചിച്ച് നോക്കുക ജെ സി ബോസ് എഴുതിയിരിക്കുന്ന ചെടികളെക്കുറിച്ചുള്ള പുസ്തകം ഇന്ന് വായിക്കാറുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ പി സി റേ ആചാര്യ പി സി റേ എഴുതിയിരിക്കുന്ന ദ ഹിന്ദു കെമിസ്ട്രി ആരെങ്കിലും വായിക്കാറുണ്ടോ നീൽസ് ബോഹറോ ഷ്രൂഡിഞ്ചറോ ഹെയ്സൺബർഗോ അല്ലെങ്കിൽ മാക്സ് പ്ലാങ്ക് അവരുടെ പുസ്തകങ്ങളൊന്നും ഇന്ന് കാര്യമായിട്ട് ആരും വായിക്കാറില്ല ഒന്നോ രണ്ടോ കൊട്ടേഷൻസ് ഫിസിക്സിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ആകർഷണ ശക്തിയെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അതൊന്നും ഇപ്പോൾ വായിക്കാറില്ല വില്യം ഹാർവിയുടെ പുസ്തകങ്ങൾ വായിക്കാറില്ല അത് അതേ കാരണം വെച്ചാൽ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ് അതിൽ ഒന്ന് രണ്ട് വരികൾ ഇന്നത്തേക്ക് പ്രയോജനപ്രദമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സയൻസ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫിലോസഫിയും ലിംഗ്വിസ്റ്റിക്കും കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് മാറുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഓർമ്മിക്കുക സയൻസ് ആണെങ്കിലേ ഞാൻ കേൾക്കുള്ളൂ എന്ന ധാരണ തെറ്റാ മലയാളികൾക്ക് മാത്രമുള്ളൊരു വലിയ അബദ്ധമാണ് ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും അത് ഒന്നും അറിയാത്തവനും ജയിക്കുക അയാളാണ് കേൾപ്പിക്കാൻ ബിരുദനായിട്ട് നിൽക്കുക അതുകൊണ്ട് ഓർമ്മിക്കുക സയൻസ് ആയാലേ കേൾക്കുള്ളൂ എന്നില്ല മാനവരാശിക്ക് നന്മ നിറഞ്ഞത് ആയത് ഏതായാലും കേൾക്കാനുള്ളൊരു തുറന്ന മനസ്സ് നമുക്ക് ഉണ്ടാവണം പിന്നെ യുക്തിപരമായിട്ടുള്ളത് ആണെങ്കിൽ ഞാൻ കേൾക്കുള്ളൂ തീർച്ചയായിട്ടും അതാ വേണ്ടത് യുക്തി എന്ന വാക്കിൻ്റെ അർത്ഥം നിരീശ്വരവാദം എന്നല്ല രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല യുക്തമായതെന്തോ അതാണ് യുക്തി യുക്തമായ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് പറയുന്ന വ്യക്തിയുടെ പേരാണ് യുക്തിവാദി യുക്തമായ രീതിയിൽ നിങ്ങളുടെ മകൻ്റെ കയ്യിൽ ഒരു ചരട് കെട്ടി എന്ന് വിചാരിക്കുക ജപിച്ചൊരു ചരട് കെട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ചരടിന് യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രയോജനമുണ്ട് അൻപത് വയസ്സായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ആ ചരട് കിട്ടിയോണ്ട് ചിലപ്പോൾ ഒരു പ്രയോജനം ഉണ്ടാവില്ല അയാൾ നല്ലൊരു സയൻറ്റിഫിക് സ്റ്റാഫാണെങ്കിൽ ഒരു പ്രയോജനം അതിനകത്ത് ഉണ്ടാവില്ല അപ്പം ചിലർക്ക് ചിലത് യുക്തമാണ് ഏതുപോലെ നല്ല ടെമ്പറേച്ചർ ഉള്ളവന് കാൽപോളോ ഫെപ്പാനിലോ ഒക്കെ ആവശ്യമാണ് ഒരു ടെമ്പറേച്ചറും ഇല്ലാത്തവൻ എന്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ യു ചിലത് ചില മരുന്ന് ചിലർക്ക് യുക്തമാണ് ചില യുക്തമല്ല ചില ഫുഡ് ചിലർക്ക് യുക്തമാണ് ചില തോട്ട്സ് ചിലർക്ക് യുക്തമാണ് ചില ടൈപ്പ് ഓഫ് നോളജ് ചിലർക്ക് യുക്തമാണ് അവർക്ക് അത് യുക്തിക്ക് യോജിക്കുന്നതാണ് അല്ലാണ്ട് യുക്തിക്ക് യോജിക്കുന്നത് എന്ന് പറഞ്ഞ ഒന്നും യൂണിവേഴ്സൽ അല്ല അമേരിക്കക്കാർക്ക് യോജിക്കുന്ന കുറേയുണ്ട് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ കൊളസ്ട്രോളിന് കാരണമാവും കാരണം അവർ കഴിക്കുന്ന മുഴുവൻ നോൺ വെജിറ്റേറിയനാണ് കേരളീയർ കഴിക്കുന്ന തൊണ്ണൂറ് ശതമാനം വെജിറ്റേറിയനാണ് അവിടെ വെളിച്ചെണ്ണ കൊളസ്ട്രോളിന് കാരണമാവില്ല അപ്പം അമേരിക്കക്കാർക്ക് തോന്നുന്ന യുക്തിയല്ല അതേ സാധനം കേരളീയർക്ക് യുക്തമാകുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജനറൽ ഒരു വിഷയത്തിലേക്ക് കടന്ന് വിവരിച്ചതല്ല മറിച്ച് യുക്തിക്ക് നിരക്കുന്നതേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ യുക്തി തന്നെ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണ് സയൻസ് നൂറ് ശതമാനം ചേഞ്ചിങ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആറ്റമിക് സ്ട്രക്ചർ അല്ല ഇന്നത്തെ ആറ്റമിക് സ്ട്രക്ചർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ആറ്റമിക് സ്ട്രക്ചർ അല്ല രണ്ടായിരത്തി രണ്ടിലെ ആറ്റമിക് സ്ട്രക്ചറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പറഞ്ഞിരിക്കുന്ന ആറ്റമിക് സ്ട്രക്ചറും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പോൾ ആറ്റമിക് സ്ട്രക്ചർ പോലും ആയിക്കോ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് മാത്രമേ അപ്പം നന്മ നിറഞ്ഞത് ലിസഞ്ച് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അത് കേൾപ്പിക്കാനുള്ള മനസ്സുണ്ടാവണം ഇനി ഇതേപോലെയാണ് കാണാനുള്ള മനസ്സുണ്ടാവുക നമ്മൾ വേറൊരു ഓഫീസിലേക്ക് പോയി എന്ന് വിചാരിക്കാം വേറൊരു കോളേജിലേക്ക് പോയി എന്ന് വിചാരിക്കാം വേറൊരു സ്ഥാപനത്തിലേക്ക് പോയി അവിടെ നമ്മൾ പലതും കാണുന്നുണ്ട് പലരെയും കാണുന്നുണ്ട് അവരുടെ പെരുമാറ്റം കാണുന്നുണ്ട് അവിടുത്തെ ടേബിൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ആ മുറിയുടെ മഹത്വം അവിടെയുള്ളവരുടെ പെരുമാറ്റം ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആശുപത്രി പോകുമ്പോൾ രോഗികളെ കാണുന്നുണ്ട് എയ്ഡ്സ് ബാധിച്ച രോഗികളുണ്ടാവും ക്യാൻസർ ബാധിച്ച രോഗികളുണ്ടാവും സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ ബാധിച്ച രോഗികളുണ്ടാവും മരണം നമ്മൾ കാണുന്നുണ്ട് ജനനം ജനിച്ച് വിഷമിക്കുന്നവർ കാണുന്നുണ്ട് ദാരിദ്ര്യം നമ്മൾ കാണുന്നുണ്ട് പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് we are watching many things and we are seeing many things നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട് സിനിമയിൽ കാണുന്നുണ്ട് സീരിയലിൽ കാണുന്നുണ്ട് ഇത്രയെല്ലാം നമ്മൾ കാണാം ഇതെല്ലാം നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ കണ്ടു മനസ്സിലാക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം I watch and learn that ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ ഉപനിഷത്തിൽ ഒരു നല്ല ശാന്തി മന്ത്രമുണ്ട് ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണ ചക്ഷുഹു ശ്രോത്രം ബലമിന്ദ്രിയാണി ച സർവാണി ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ സംസ്കൃതം കേട്ടിട്ടുണ്ടാവില്ല എന്നാലും ആപ്യായന്തുമമാങ്കാനി എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ചൈതന്യവത്തായി നിലനിൽക്കട്ടെ അതിൽ ഏറ്റവും ചൈതന്യവത്താവേണ്ടത് വാക്ക് ഞാൻ പ്രയോഗിക്കുന്ന വാക്കുകൾ നന്മ നിറഞ്ഞതാണ് ഗ്ലോറിയസ് ആവും വാക്ക് പിന്നെ എൻ്റെ ജീവൻ എത്ര കാലം ജീവിക്കുന്നു നന്മ നിറഞ്ഞ ജീവ ചൈതന്യം എന്നിൽ പ്രവർത്തിക്കണം ചക്ഷു എൻ്റെ കണ്ണ ചൈതന്യവത്തായി അനുനിമിഷം പ്രവർത്തിക്കണം വാക് പ്രാണ ചക്ഷു ശ്രോത്രം എൻ്റെ ചെവി നല്ല രീതിയിൽ പ്രവർത്തിക്കണം ബലം ഇന്ദ്രിയാണി ച സർവാണി സർവാണി ഇന്ദ്രിയാണി ബലം അപ്യായന്തു എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഫലവത്തായിരിക്കണം വളരെ രസകരമായിട്ടൊരു പ്രാർത്ഥനയാണ് ഉപനിഷത്തിലെ അതൊരു ശാന്തി ശാന്തിമന്ത്രമാണ് അതായത് മാനവരാശിക്ക് സ്വർഗത്തിലേക്ക് പോലും മാത്രമല്ല ജോലി ഈ ഭൂമിയിലെ ജീവിതം സ്വർഗാക്കലാണ് അപ്പം അതിന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുണ്ടാവും അത് എവിടെ നിന്നാണ് പഠിക്കാനുള്ളതെന്ന് പറയാനേ സാധിക്കില്ല മറ്റൊരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഉള്ളവരെങ്ങനെ പെരുമാറുന്നു കണ്ടുപഠിക്കാം മറ്റ് കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ എങ്ങനെ പെരുമാറുന്നു അധ്യാപകർ എങ്ങനെ പെരുമാറുന്നു പ്രിൻസിപ്പാൾ എങ്ങനെ പെരുമാറുന്നു ഓഫീസ് സ്റ്റാഫ് എങ്ങനെ പെരുമാറുന്നു കണ്ടുപിടിക്കാമല്ലോ പത്രത്തിലൂടെ വരുന്ന വാർത്തകൾ കണ്ടുപിടിക്കാൻ സാധിക്കും ടി വിയിലൂടെ വരുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളും ബന്ധപ്പെട്ടവരും ഡിസ്കവറി ചാനൽ കാണണം നാഷണൽ ജോഗ്രഫി ചാനൽ കാണണം ഹിസ്റ്ററി ചാനൽ കാണണം അതേപോലെ അനിമൽ പ്ലാനറ്റ് ചാനൽ കാണണം ഇതെല്ലാം അറിവിൻ്റെ കൂമ്പാരം തരുന്നത് അധ്യാപകർക്ക് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ എന്നൊന്നുമില്ല എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കണം ഇത് കണ്ട് നമ്മൾ ശരിക്കും ഉയരണം വളരണം ഉദ്ധരേത് ആത്മാനാത്മാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് മാത്രമല്ല വളരെയധികം ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പോകോ ചാനൽ എന്നൊരു ചാനലുണ്ട് അതും കാണണം കാരണം ധാരാളം ചിരിക്കാനുണ്ട് അതിനകത്ത് അപ്പോൾ ചിരിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കണം കാണുന്നതിൽ നിന്നുള്ള വിവരങ്ങൾ പലതും നമ്മൾ അടുത്ത മണിക്കൂറിൽ ഉപയോഗിക്കാൻ സാധിക്കണം ഞാൻ ചെയ്യാറുണ്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടു ആ കണ്ടതെല്ലാം ചേർത്ത് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ പറയാറുണ്ട് എന്തൊരു രസമായിരിക്കും അറിയാമോ സിനിമയിൽ കണ്ടത് അതേപോലെ സീരിയലിൽ കണ്ടത് പത്രത്തിൽ കണ്ടത് നമ്മൾ നടന്നു പോകുമ്പോൾ റൂട്ടിൽ കൂടെ കണ്ടത് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുമ്പോൾ കണ്ടത് ട്രഷറി പോകുമ്പോൾ അവിടുത്തെ ക്ലർക്കുമാരുടെ പെരുമാറ്റം ചില ബാങ്കിൽ പോകുമ്പോൾ അവിടുത്തെ മാനേജർമാരുടെ പെരുമാറ്റം അവിടുത്തെ അക്കൗണ്ടൻറ്റുമാരുടെ ബിഹേവിയറൽ പാറ്റേൺ അതിനൊക്കെ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള കാരണം ഉണ്ടാവും പെരുമാറാനും സംസാരിക്കാനുള്ള കാരണം ഉണ്ടാവും പക്ഷെ നമുക്കതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാണ് നമ്മുടെ ഗുരു എന്നാണ് ഭാരതീയ സങ്കല്പം തന്നെ ആലോചിച്ച് നോക്കാം സൂര്യപ്രകാശം രാവിലെ ഉള്ള സൂര്യന് ചൂടില്ല അപ്പോൾ ഏത് മനുഷ്യനും താഴ്ന്നിരിക്കുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല ആ സൂര്യൻ തന്നെ നട്ടുച്ചയ്ക്ക് മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കാം എന്തൊരു ചൂടാ ഏത് മനുഷ്യനും ഏറ്റവും മുകളിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതിൻ്റെ അർത്ഥം എത്ര വലിയ സൂര്യനും അയാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എത്ര ഉയരത്തിലിരുന്ന സൂര്യനാണെങ്കിൽ കാര്യമില്ല വൈകുന്നേരം സൂര്യൻ്റെ പ്രകാശത്തിന് അത്ര വെയിൽ ചൂടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ റിട്ടയറായി സ്വസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ പവറൊക്കെ കഴിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇതേ സൂര്യൻ നിങ്ങൾ ഗ്രീൻലാൻഡിലേക്കോ അല്ലെങ്കിൽ യു കെയിലേക്ക് കാനഡയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ജനുവരി മാസത്തിലൊക്കെ മൈനസ് അൻപത് ഡിഗ്രിയാണ് ആ മൈനസ് അൻപത് ഡിഗ്രി പുറത്ത് തണുപ്പ് ഇങ്ങനെ കോരി നമ്മളെ ബാധിക്കുന്ന സമയത്ത് ചില്ലിട്ട വീടിൻ്റെ ഷട്ടറിലൂടെ പുറത്തേക്ക് നോക്കിയാൽ എന്തൊരു വെയിലായിരിക്കും അറിയാമോ പക്ഷെ ആ വെയിൽ നമ്മളെ അറിയാതെ വാതിലെങ്ങാനും തുടങ്ങിയാൽ മൈനസ് അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് എന്തൊരു തണുത്ത് കൂച്ചി വലിച്ചു പോകും അപ്പോൾ ആ വെയിൽ കണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ പ്രകാശം കണ്ട് അയാൾ വളരെ പവർഫുള്ളാണ് എന്ന് ധരിക്കാനൊന്നും സാധ്യമല്ല പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യൻ വളരെയധികം അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണെന്ന് ധരിക്കാനും പറ്റില്ല കാരണം ചുറ്റുപാടുകളുടെ സമ്മർദ്ദം അനുസരിച്ചിട്ടേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ചുറ്റുപാടുകൾ അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ സൂര്യനിൽ നിന്ന് പഠിക്കുന്നു ഇത്രയും പ്രഭാശോജ്വലമായ ആറ് മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അല്ലെങ്കിൽ ഏഴ് മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തുന്ന സൂര്യനെ ഒരു ചന്ദ്രൻ വിചാരിച്ചാൽ മറയ്ക്കാൻ സാധിക്കും ഒരു ചന്ദ്രൻ കറുത്ത ചന്ദ്രൻ വിചാരിച്ചാൽ കൃത്യ കൃത്യമായിട്ട് സോളാർ എക്ലിപ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എത്ര പവർഫുള്ളായിട്ടുള്ള മനുഷ്യനെയും നമുക്ക് വേണമെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ മതി എന്നർത്ഥം അപ്പം ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് കാണണം ഇതെല്ലാം എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം കുരുന്ന മാങ്ങ ചെറിയ കണ്ണി മാങ്ങ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് അത് വലുതായി ഒരു വലിയ മാങ്ങയായി താതി കപ്പങ്ങാമരം നോക്കിയാൽ അറിയാം ഇന്ന് കാണുന്ന കപ്പങ്ങാമരത്തിൽ രണ്ട് മൂന്ന് ഇലയുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അതിൽ കായ വരാൻ തുടങ്ങും ചില കുട്ടികളെ നോക്കുക ഒരു അഞ്ച് കൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഓർഡിനറി ആയിരുന്നു ഇന്നവൻ വളർന്ന് വലുതായി മീശൻ താടിയൊക്കെ വെച്ച് എത്ര വ്യത്യാസമുണ്ട് ഇങ്ങനെ എല്ലാത്തിനും മാറ്റേണ്ട ഇത് മാറ്റേണ്ടെന്ന് അറിയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണം അപ്പോൾ രോഗികളെ കാണണം നന്മ തിന്മകളെല്ലാം കാണണം ഇതെല്ലാം കാണുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും അയവിറക്കാനുള്ളതും എല്ലാം നമുക്ക് കിട്ടുക അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മാനേജർ എന്നും മറ്റു മാനേജർമാർ എങ്ങനെ പെരുമാറുന്നു അവരുടെ സബോർഡിനേറ്റ്സിനോട് എങ്ങനെ പെരുമാറുന്നു പറയും ഒരു അധ്യാപകൻ എന്നും മറ്റ് അധ്യാപകരെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുക ആ വിദ്യാർത്ഥികളുടെ മുഖഭാവം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുക ഒരു വലിയ കമ്പനിയുടെ ഏജൻറ്റ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് അയാൾ എങ്ങനെയാണ് ആ മെഡിസിനെ ഡോക്ടർമാർക്ക് പരിചയപ്പെടുത്തുക അയാൾ അറിയാൻ സാധിക്കണം ഒരു ഇൻഷുറൻസ് കമ്പനി അത് ധാരാളം ഇൻഷുറൻസ് കമ്പനിയുണ്ട് ആ ഇൻഷുറൻസ് കമ്പനിയിൽ ആ പ്രത്യേക ഏജൻ്റ് ക്ലയൻസിനെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊന്നും ഒരു പക്ഷേ പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഇതൊക്കെ അനുഭവത്തിലൂടെ തന്നെ കണ്ടും കേട്ടും വേണം നമുക്ക് ജീവിതത്തിൽ പകർത്തി കൊടുക്കാൻ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ചെവിയിലൂടെ കേട്ട് പഠിക്കണം രണ്ട് കണ്ണിലൂടെ കണ്ടു പഠിക്കണം സർവ്വതും കേൾക്കാനും സർവ്വതും കാണാനും അതിൽ നിന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് പ്രയോജനപ്രദമായ അറിവുകൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണം ഇതേപോലെയാണ് നാവ് ശരിക്കു പറഞ്ഞാൽ വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ആവിരാവീർമാ ഏധി അതെന്നും അപ്രകാരം തന്നെയാവട്ടെ മനസ്സും വാക്കുകളും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ പരസ്പരം പൂരകങ്ങളായി തീരട്ടെ മനസ്സും വാക്കുകളും വേദസ്യമ ആണീസ്ഥ ഞാൻ വേദത്തിൻ്റെ ഒരു ഫൽക്രമായി തീരട്ടെ അറിവിൻ്റെ മൂർത്തിമത് ഭാവമായി തീരട്ടെ ഞാൻ ശ്രുതം മേമാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്ധദാമി രാവും പകലുമിരുന്ന് കേട്ട് ഞാൻ എന്തെല്ലാമാണോ പഠിച്ചത് അവയെല്ലാം ആവശ്യമുള്ള സമയത്ത് എൻ്റെ നാവിൽ വരുമാറാകട്ടെ എൻ്റെ കർമ്മമണ്ഡലത്തിൽ വരുമാറാകട്ടെ ഇതാണ് പ്രാർത്ഥന ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നാവിൻ്റെയാണ് ശരിക്കും നാവിലൂടെയല്ലേ നമ്മൾ ഈ ലോകത്തെ എല്ലാവരെയും പരിചയപ്പെടുന്നതും നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുന്നതും നിങ്ങൾ ഈ കേൾക്കുന്ന ലെക്ചർ പോലും നാവിലൂടെയാണ് നിങ്ങൾക്ക് പോവുക നമ്മളുടെ ഒരു ആശയം തലയിൽ ഉദിച്ച് ആ ആശയത്തിനനുസരിച്ച് ഭാഷ തലച്ചോറുണ്ടാക്കിയിട്ട് ആ അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ കഴുത്തിലുള്ള വോക്കൽ കോഡിൽ വന്ന് ആ വോക്കൽ കോഡിന് ആവശ്യമായിട്ടുള്ള വായു അകത്തേക്കും പുറത്തേക്കും കടത്തിവിട്ട ആ വോക്കൽ കോഡ് ഒരു പേപ്പറിൻ്റെ അത്രയും കട്ടിയുള്ള ആ വോക്കൽ കോഡ് അത് ഇവിടെ ചുറ്റുപാടുള്ള മസിൽസിനെ വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് അങ്ങനെയുള്ള മസിൽസിൻ്റെ ആക്ഷൻ വോക്കൽ കോഡിൻ്റെ ആക്ഷൻ ബ്രെയിനിൻ്റെ ആക്ഷൻ പഠിച്ച മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കുകളുടെ അഗ്രിഗേഷൻ ഇതെല്ലാം കൂടി ചേർന്ന് വായിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നാക്ക് മുകളിലേക്കും ചുവട്ടിലേക്കും യഥാക്രമമായി ചുണ്ട ചേരേണ്ടത് ചേർന്ന് ചിലപ്പോൾ ചേരാത്തത് ചേരേണ്ട ആവശ്യമില്ലാത്തത് ചേർക്കാതെ നമ്മുടെ നാക്ക് ഇത്രയും എല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ വാക്കുകളും അത് ഉണ്ടാക്കിയ അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ വാക്കുകൾ ചേർത്ത വരികൾ വരികൾ ചേർത്ത സന്ദേശങ്ങൾ സന്ദേശങ്ങൾ ചേർത്തിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് ഇതെല്ലാം ഈ നാക്കിൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ആ നാക്ക് നന്നായിരിക്കണം ശരിക്കും വലിയ വലിയ വ്യക്തികളുടെ സംസാരം കേട്ടാൽ എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ അവരും പറയുന്നത് പക്ഷെ അവർ പറയുന്നു എന്നുള്ളത് കൊണ്ട് അതിന് വാല്യൂ ഉണ്ടാവും മഹാത്മാഗാന്ധി പറയുന്ന ചില വരികളൊക്കെ എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും പക്ഷെ മഹാത്മാഗാന്ധി പറയുമ്പോൾ അതിന് വലിയ ഒരു എഫക്റ്റ് ഉണ്ടാവും മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നാവിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രയോഗമാണ് ഒരു ഒരു ഓഫീസിലെ പ്യൂൺ ഒരു ഉപദേശം കൊടുത്താൽ ചിലപ്പോൾ അത് വാല്യൂവബിൾ ആവില്ല ആ ഓഫീസിലെ മാനേജർ ഉപദേശം കൊടുത്താൽ കുറേ പേര് സ്വീകരിച്ചു എന്ന് വരും അതേ ഉപദേശം ആ ഓഫീസിലെ ഡയറക്ടർ കൊടുത്തു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ കൊടുത്തു എന്ന് വിചാരിക്കാം അതിന് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർ ചില കാര്യങ്ങൾ ഉപദേശിച്ചാൽ ആരും സ്വീകരിക്കില്ല പുറത്ത് നിന്ന് വന്ന ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു എന്ന് വരും അപ്പോൾ ശരിക്ക് നാക്കിൻ്റെ പ്രയോജനം what you have to say when you have to say, where you have to say, why you have to say, who are you to say that one, to whom you are telling that, and how you have to say. ഏഴ് വാക്കുകളാണ് നിങ്ങൾ സപ്തസ്വരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും സപ്തസ്വരങ്ങൾ എന്ന് വെച്ചാൽ സാരി ഗാമ പ ധ നി സ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാമവേദത്തിലെ ഏഴ് മന്ത്രങ്ങളുടെ ഏഴ് സാമവേദ മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഈ സപ്തസ്വരങ്ങൾ ഞാൻ ചിലപ്പോൾ തമാശന പറയാറുണ്ട് അതേപോലെ സപ്തപദങ്ങളുണ്ട് ഏഴ് വാക്കുകളുണ്ട് അതേതാണ് why what when where who whom how ആറ് ഡബ്ല്യുവും ഒരു എച്ചുമാണ് സപ്തപദങ്ങൾ ഈ സപ്തപദങ്ങൾ നമ്മൾ എന്ത് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പും ഒന്ന് പ്രയോഗിച്ച് നോക്കണം എന്നാണ് പറയുക നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ എന്താ നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത് ആരാ നമ്മൾ സംസാരിക്കാൻ ആരോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എവിടെ വെച്ചാണ് സംസാരിക്കേണ്ടത് അതേപോലെ തന്നെ എപ്രകാരമാണ് സംസാരിക്കേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് എന്ത് സംസാരിക്കരുത് എവിടെ സംസാരിക്കരുത് എങ്ങനെ സംസാരിക്കരുത് ആര് സംസാരിക്കരുത് ആരോട് സംസാരിക്കരുത് ഇതിൻ്റെയും അർത്ഥം അതിനകത്ത് തന്നെയുണ്ട് അപ്പം നമ്മുടെ വാക്കാണ് എല്ലാം ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ചിലത് പറഞ്ഞാൽ ലോകം മുഴുവനും ചിലപ്പോൾ ഫോളോ ചെയ്തെന്ന് വരും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഫോളോ ചെയ്തെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾ പോലും ഫോളോ ചെയ്തെന്ന് വരില്ല ഇനി ഞാൻ ഉപദേശിക്കുന്നേ ഉള്ളൂ അവർ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആര് ആരോട് എപ്പോൾ എങ്ങനെ എന്തിന് എവിടെ വെച്ച് ഒക്കെ പറയുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ചില വരികളെല്ലാം വളരെ ശ്രദ്ധേയമാണ് കാരണം എന്താ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയതുകൊണ്ട് അത് ശ്രദ്ധേയമാവുന്നത് ഓപ്പൺ ആയിരുന്നു ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിക്കുന്ന എക്സ്പെരിമെൻ്റ് മൻഹാട്ടൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഡയറക്ടർ ഇൻ ആയിരുന്നു ആ Robert Oppenheimer atom bomb പൊട്ടുന്ന സമയത്ത് പറഞ്ഞ വരികൾ ഇപ്പോഴും ഇൻ്റർനെറ്റിലുണ്ട് ദിവി സൂര്യസഹസ്രസ്യ ഭവേ യുഗപദുത്തിത യതിബാ സദൃശീ സാ ഭാസസ്തസ്യ മഹാത്മനഃ ഭഗവത്ഗീതയിലെ വിശ്വരൂപം കണ്ടുകൊണ്ട് അർജുനൻ എന്താണോ പറഞ്ഞത് ആ വരിയാണ് റോബർട്ട് ഓപ്പൺ ഹീമർ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയ സമയത്ത് ആ ദൃശ്യം കാണുകയും ആ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോൾ ആവർത്തിച്ചത് ആ വരിയാണ് പക്ഷെ ഇതെല്ലാം നാക്കിൽ നിന്നാണ് എന്നുള്ളത് ഓർമ്മിക്കാം ഒരേ നാക്ക് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ദയവായി ഇങ്ങോട്ട് വരിക ഇവിടേക്ക് വാടൂ എന്തിനാണോ താൻ ഇങ്ങോട്ട് വന്നേ പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്നും ഓർമ്മിക്കാനുണ്ട് നാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ lower the voice higher the penetration power വളരെ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവും വളരെ ഉയരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്ന വ്യക്തികൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക താൻ എന്താണോ വൈകി വന്നത് ഇനി ബസ് കിട്ടാൻ വൈകിയതുകൊണ്ട് താൻ എല്ലാ ദിവസവും വൈകിയാ വരണേട്ടോ ഇങ്ങനെ വൈകി വന്നാൽ ശരിയാവും അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഒരേ ചോദ്യം രണ്ട് രീതിയിൽ ഒന്ന് ഷാർപ്പായിട്ട് ചോദിക്കുന്നു ഒന്ന് സോഫ്റ്റായിട്ട് ചോദിക്കുന്നു ആൻസർ രണ്ട് രീതിയിലായിരിക്കും വരിക അതിൻ്റെ എക്സ്പ്ലനേഷനും രണ്ട് രീതിയിലായിരിക്കും വരിക ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കേണ്ട രീതി ഒരു പോലീസുകാരനാണെങ്കിൽ സാ അവരെ സാധാരണ ജനത്തോട് സംസാരിക്കേണ്ട രീതി ഒരു മന്ത്രി ഒരു പ്രസ് കോൺഫറൻസ് നടത്തേണ്ട രീതി ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ട രീതി ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കേണ്ട രീതി എന്നാൽ മകൻ അമ്മയോട് സംസാരിക്കേണ്ട രീതി ഭാര്യ ഭർത്താവിനോട് സംസാരിക്കേണ്ട രീതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കേണ്ട രീതി അയൽവക്കത്തുകാർ തമ്മിൽ സംസാരിക്കേണ്ട രീതി കൂട്ടുകാർ തമ്മിൽ സംസാരിക്കേണ്ട രീതികൾ എല്ലാം നാക്കിന് നല്ലോണം അറിയാം നമുക്ക് ഓർമ്മയില്ലെങ്കിലും നാക്കിന് നല്ലോണം അറിയാം നമ്മൾ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ കെയർഫുൾ ആയിരിക്കും ഒരു പേഷ്യൻ്റ് രോഗിയോട് സംസാ ഒരു പേഷ്യൻ്റ് ഡോക്ടറോട് സംസാരിക്കുന്ന മാതിരിയല്ല ആരോഗ്യമുള്ള വ്യക്തി ഒരു ഡോക്ടറോട് സംസാരിക്കുക വ്യത്യാസമല്ലോ ഇല്ലേ കാരണം എന്താ ഇതെല്ലാമാണ് വാക്കിൻ്റെ മഹത്വം ശരം എന്ന് പറയും വാക്ക് ഷാർപ്പാണ് ഒരിക്കൽ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മാനേജർ സബോർഡിനേറ്റിനോട് സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്താ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് സംസാരിക്കണം അല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് ചിന്തിക്കാനുള്ള ധർമ്മം അയാൾക്കുണ്ട് ഡ്യൂട്ടിയുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പ്രിവിലേജ് ഉണ്ട് അതേപോലെ തന്നെയാണ് എന്ത് സംസാരിക്കരുത് എന്ന് ചിന്തിരിക്കാനും അപ്പോൾ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് നല്ല പ്രയോജനം അതേ നാക്ക് ഉപയോഗിച്ച് നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വിമർശിക്കാൻ സാധിക്കും നമുക്ക് അപകീർത്തിപ്പെടുത്താൻ സാധിക്കും നമുക്ക് കളിയാക്കാൻ സാധിക്കും നമുക്ക് അവരെ അവഹേളിക്കാൻ സാധിക്കും ഒരേ നാവ് ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ പോസിറ്റീവും പറയാം നെഗറ്റീവും പറയാൻ സാധിക്കും അപ്പം നാക്കിൻ്റെ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇതേ നാക്ക് ഉപയോഗിച്ച് നമുക്ക് രാമായണം വായിക്കാം ബൈബിൾ വായിക്കാം ഖുറാൻ വായിക്കാം കീർത്തനങ്ങൾ ചൊല്ലാം ഭജന പാടാം യേശുദാസ് പാടിയ പാട്ടുകൾ മുഴുവൻ നാവ് ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ മക്ഡൊണാൾഡ് മാനേജ്മെൻ്റ് ലെക്ചർ കൊടുക്കുന്ന മുഴുവനും നാക്ക് ഉപയോഗിച്ചിട്ടാണ് അധ്യാപകർ നിങ്ങളിൽ ധാരാളം പേര് അധ്യാപകരുമായിട്ടുണ്ടാവും ധാരാളം പേര് ഏജൻസി ഉണ്ടാവും നിങ്ങൾ വിദ്യാർത്ഥികളോട് നാക്കുപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ പറയാം നിങ്ങൾ ക്ലയൻറ്റിനോട് നാവ് ഉപയോഗിച്ചിട്ടാണ് മെസ്സേജ് കൊടുക്കുക ക്ലിൻ്റൺ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് സംസാരിക്കുന്നതിന് ഒരു ലക്ഷം ഡോളറാണ് അത്ര അദ്ദേഹത്തിന് ചാർജ് ഗോർബച്ചേവിന് എൺപതിനായിരം ഡോളറാണ് അദ്ദേഹത്തിന് ലെക്ചർ ഫീസ് അപ്പോൾ ഇതെല്ലാം അവർ നാക്കിൻ്റെ വിലയാണ് അവരുപയോഗിക്കുന്ന ടങ്ക് എക്സർസൈസിൻ്റെ വാല്യൂ ആണ് പ്രൈസ് അല്ല വാല്യൂ ആണ് അവർക്ക് നമ്മൾ കൊടുക്കാം അപ്പോൾ ശരിക്ക് നാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം ആ നാക്ക് ആശ്വസിപ്പിക്കാനും അനുഗ്രഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കാനും അഭിനന്ദിക്കാനും എല്ലാം ഉപയോഗിക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിമർശിക്കാനും ക്രിട്ടിക്കലി ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നാക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഏതായാലും ഒന്ന് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാം ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെവിയുടെ പ്രോബ്ലമായി തീരും കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ണാണ് അനുഭവിക്കേണ്ടത് മൂക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മൂക്കാണ് അനുഭവിക്കേണ്ടത് നാക്കിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോകുന്നത് പല്ലായിരിക്കും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നാക്കിനെടുത്ത് ആരും തല്ലില്ല ചെകിടത്തിട്ടായിരിക്കും അടി കിട്ടുക ആ അടിയായിരിക്കും ചിലപ്പോൾ പല്ല് തെറിച്ചു പോകാൻ കാരണമാവുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭഗവത്ഗീതയിലെ ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ അവനവനുയർത്തണമെങ്കിൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതിൽ addition deletion modification and correction പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകൾ ഓർമ്മേണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഫർമേഷൻ നോളജ് വിസ്ഡം എക്സ്പീരിയൻസ് ഓർമ്മേണ്ടെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നാല് കാര്യം പറഞ്ഞത് ലിസണിങ് വാച്ചിങ് കമ്മ്യൂണിക്കേറ്റിംഗ് പിന്നെ നാലാമത്തേത് തിങ്കിങ് ആൻഡ് അനലൈസിങ് മനസ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു മനഹ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് മാൻ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് മാനിൽ നിന്നാണ് മാനേജ് ഉണ്ടായത് അപ്പം മനസ്സിനെ മുഴുവനും അപ്പ് അല്ലെങ്കിൽ ഡൗൺ മുകളിലേക്കും താഴത്തേക്കും കൊണ്ടുപോകുന്നത് ചിന്തയാണ് തോട്ട്സാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ തോട്ട്സ് അത് മനസ്സിനകത്ത് നിന്നാണ് ഉണ്ടാവേണ്ടത് നല്ല മനസ്സാണെങ്കിൽ നല്ല തോട്ട്സ് ഉണ്ടാവും ആ മനസ്സിനകത്ത് നമ്മൾ എന്നും ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട് രണ്ട് കൈവഴികളാണ് മനസ്സിനുള്ളത് രണ്ട് പാത്വേയാണ് ഉള്ളത് ഒന്ന് നാഷണൽ ഹൈവേ രണ്ട് മെയിൻ സെൻട്രൽ ഹൈവേ നല്ല വഴികളിൽ ഏതാ യഥാർത്ഥ നല്ല വഴി സന്തോഷം സംതൃപ്തി ചാരിതാർത്ഥ്യം ബഹുമാനം സ്നേഹം കടമ കടപ്പാട് ആദരവ് ഇതെല്ലാം നന്മ നിറഞ്ഞ വഴികളാണ് ഇനി മറ്റൊരു വഴിയുണ്ട് തിന്മയുടെ വഴികൾ മനസ്സിനുണ്ട് വാശി പക വിദ്വേഷം അഹങ്കാരം അസൂയ കുശുംബ കുനിഷ്ഠ പരദൂഷണം പാരവെപ്പ് ഇതെല്ലാം മനസ്സിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത് അപ്പം മനസ്സിന് രണ്ട് പന്താവുകളുണ്ട് സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും കടപ്പാടിൻ്റെയും കരുണയുടെയും ദയയുടെയും പന്താവ് വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും എല്ലാം പന്താവ് ഇതെല്ലാം മനസ്സിൽ കുറേയെല്ലാം ആർജിതമാണ് ചെറുപ്പം മുതൽക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ എന്തു തരത്തിലുള്ള സ്വഭാവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മനസ്സ് പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും പിന്നെ ജീവിതത്തിൽ അനുഭവിച്ച സുഖദുഃഖങ്ങൾ അത് നമ്മളുടെ മനസ്സിനെ കുറേ റിഫൈൻ ചെയ്യാൻ സാധിക്കും അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നത് കാര്യതേഷു അവശക്കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഹി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുക നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടാണ് നമ്മൾ പലതും ആയിത്തീരുന്നതും ആകുന്നതും എല്ലാം അപ്പം മനസ്സിനകത്ത് ഈ ഒരു ഒരു പ്രത്യേകത ഉണ്ടാവണം ഏത് പ്രത്യേകത മനസ്സിനകത്ത് രണ്ട് പന്താവുകളിൽ നന്മ നിറഞ്ഞ പന്താവുകളാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന ഓർമ്മയുണ്ടാവണം മാത്രമല്ല എല്ലാവരും ഓർമ്മിക്കാനുള്ള ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ജയമുണ്ട് പരാജയമുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് ചിരിയുണ്ട് കരച്ചിലുണ്ട് സ്തുതിയുണ്ട് നിന്ദയുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്നതാ മനസ്സ് സമശത്രൗജ മിത്രേജ തദാമാന അപമാനയോഹോ ശീത ഉഷ്ണസുഖ ദുഃഖേഷു സമസംഗ വിവർജിത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരേ ഭാവം മനസ്സിലുണ്ടാക്കാൻ ശ്രമിക്കുക സ്തുതിയോടും നിന്ദയോടും ഉയർച്ചയോടും താഴ്ചയോടും ശീതത്തോടും ഉഷ്ണത്തോടും ചൂട് തണുപ്പ് ഇതിനോട് എല്ലാത്തിനോടും ഒരേ മനസ്സുണ്ടാക്കാൻ സാധിക്കുക എളുപ്പത്തിലൊന്നും സാധിക്കില്ല സാവധാനത്തിൽ മതി ഒരു മാനേജർ ആവുമ്പോൾ ആ ഓഫീസിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും സ്റ്റെബിലൈസ്ഡായിട്ട് വീക്ഷിക്കാൻ സാധിക്കാം ഒരു ഏജൻ്റ് ആണെങ്കിൽ ആ ഏജൻ്റ് കസ്റ്റമറെ അപ്ലൈ ചെയ്യും ആ കസ്റ്റമറുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ വാക്കുകൾ അവരുടെ പെരുമാറ്റം നല്ല ക്ഷമയോടുകൂടി മനസ്സിനകത്ത് സ്വീകരിക്കാൻ സാധിക്കാം നല്ല അധ്യാപകൻ വിദ്യാർത്ഥികളിൽ നിന്നും കോളേജിൽ നിന്നുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വിലയിരുത്തിയിട്ട് മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആക്കാം പിന്നെ നിങ്ങൾ മാത്രം സ്റ്റെബിലൈസ്ഡ് ആയാൽ പോരാ അധ്യാപകരാണെങ്കിൽ വിദ്യാർത്ഥികളെ സ്റ്റെബിലൈസ്ഡ് ആക്കണം മാനേജർ ആണെങ്കിൽ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ അവരെയും നല്ല സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം കാരണം അവർക്കും മനസ്സിനകത്ത് ഇങ്ങനൊരു വീക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ ഏതിൻ്റെയെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കർമ്മമണ്ഡലത്തിൽ മറ്റു പലരെയും കാണുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഒരു നല്ല അറിവിൻ്റെ സ്രോതസ്സായിരിക്കണം ആശ്വാസത്തിൻ്റെ സ്രോതസ്സായിരിക്കണം ആത്മാഭിമാനത്തിൻ്റെ സ്രോതസ്സായിരിക്കണം അനുമോദനം കൊടുക്കാൻ കഴിയുന്ന സ്രോതസ്സിലായിരിക്കണം നിങ്ങൾ നിൽക്കുക ഇതൊക്കെ മനസ്സിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം രാമായണം ഉണ്ടാവാൻ കാരണം ആരാ രാമായണം എഴുതിയത് വാൽമീകിയ ഉണ്ടാവാൻ കാരണം വാൽമീകി അല്ല രാമായണം എന്ന മഹാഗ്രന്ഥം ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങളുള്ള മഹാഗ്രന്ഥം ഉണ്ടായത് മന്ദര എന്നൊരു ക്യാരക്ടറുള്ളതാണ് ആ മന്ദര കയ്യോട് രാമനെ കാട്ടിലേക്ക് അയക്കാനുള്ള വരം ഉപയോഗിക്കണമെന്ന് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് ഭരതനെ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിൽ ഇരുത്താൻ ദശരഥനോട് ആവശ്യപ്പെടണമെന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാമായണം എന്ന ഗ്രന്ഥമേ ഇല്ല എന്താ കാരണം അടുത്ത ദിവസം രാമായണം രാമായണത്തിൽ ശ്രീരാമൻ്റെ യുവരാജ പദവിയിലെ പട്ടാഭിഷേകം നടക്കും അമൻ യുവരാജാവായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ചാം വാർഷികം പത്ത് വർഷം കഴിയുമ്പോൾ ദശാബ്ദം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ സിൽവർ ജൂബിലി അമ്പത് വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി കുറേ കഴിയുമ്പോൾ ശ്രീരാമൻ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പത്രത്തിലോ അല്ലെങ്കിൽ അന്നത്തെ രാജാവ് വിളംബരം ചെയ്യും ഇവിടെ രാമായണം ഒരു പത്ത് പേജിനകത്ത് ഒതുങ്ങാതെ ഇരുപത്തിനാലായിരത്തോളം ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങൾ ഏതാണ്ട് ആയിരത്തോളം പേജുകളിൽ ഉണ്ടാവാൻ കാരണം തന്നെ ഈ മന്ദര എന്ന നെഗറ്റീവാണ് അതേപോലെ ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് ഈ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം എപ്പിക്കായിട്ട് തീർന്നത് ഇന്ന് ഇന്ന് കൃഷ്ണനില്ല ധർമ്മപുത്രരില്ല ഭീഷ്മരില്ല ദ്രോണരില്ല ഗാന്ധാരിയില്ല കുന്തിയില്ല വിദുരനില്ല ധൃതരാഷ്ട്രജില്ല പക്ഷെ രാമായണം ഉണ്ടാകും അപ്പം ശരിക്കും രണ്ട് രണ്ട് ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് രണ്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് നെഗറ്റീവ് സംഭവങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ മനസ്സാണ് നെഗറ്റീവിനെ പോസിറ്റീവാക്കുക അപ്പോൾ ആ മനസ്സിൽ നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവാക്കാനുള്ള ഉജ്ജ്വലമായ കഴിവുണ്ടാവണം ബാക്കിയുള്ളതെല്ലാം സ്റ്റെബിലൈസോട് കൂടി കാണാമെന്ന് മാത്രമല്ല പിന്നെയുമുണ്ട് ആ മനസ്സിനകത്ത് ഒരു ഈശ്വര വിശ്വാസം ഫെയ്ത്ത് ഉണ്ടാവണം നമുക്ക് കാരണം മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഒരു ബന്ധുവിൻ്റെ മകൻ്റെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഓപ്പറേഷൻ നടക്കുക ഹാർട്ട് ഓപ്പറേഷൻ നടക്കുക നിങ്ങൾ പുറത്ത് കാത്തു നിൽക്കുക നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ പ്രാർത്ഥിക്കുക ആരോട് പ്രാർത്ഥിക്കും മന്ത്രിമാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല യു എൻ സെക്രട്ടറിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ല നിങ്ങളുടെ അച്ഛനോടോ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ചാരി നിൽക്കാൻ ഒരു തൂണ് വേണം ഒരു സപ്പോർട്ട് വേണം ജീവിതത്തിൽ ആ സപ്പോർട്ട് എല്ലാവർക്കും ആവശ്യമാണ് അതാണ് ഈശ്വരൻ ആ ഈശ്വരനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചെയ്യാറുള്ള മാതിരി ഒന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങളിൽ തന്നെ യുക്തിവാദികൾ ഉണ്ടാവും നിരീശ്വരവാദികൾ ഉണ്ടാവും നിങ്ങളുടെ ആ ധാരണയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ മനുഷ്യനായി ജനിച്ചു എങ്കിൽ ചാരി നിൽക്കാൻ ഒരു സപ്പോർട്ട് കൂടിയേ തീരും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുക നമുക്ക് മഴ പെയ്യാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം ഈശ്വര നാളെ മഴ പെയ്യരുതേ ഇന്ന് പ്രാർത്ഥിക്കണം എൻ്റെ പാർട്ടിയുടെ ജാഥയാണ് അല്ലെങ്കിൽ മകളുടെ വിവാഹമാണ് അല്ലെങ്കിൽ വീട് പാലുകാച്ചയാണ് പ്രാർത്ഥിക്കണം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം ഒരു യുക്തിവാദി ഒരിക്കൽ അമ്പലത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാ വെറുതെ ആ കല്ല് പൂജിക്കാൻ പോകുന്നത് ആ കല്ല് പൂജിക്കാൻ പോയിട്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾ പറയുന്ന ഒന്നും ആ കല്ല് കേൾക്കുകയില്ല പിന്നെ വെറുതെ പോകുന്നത് ഭക്തജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അവർ അമ്പലത്തിൽ പോയി കുറേ പ്രാർത്ഥിച്ചു ഇതായിട്ട് അപ്പോൾ അപ്പോൾ ഒരാൾ വരികയുണ്ടായത് ഒരു ബുദ്ധിജീവി അവിടെ വന്നു നല്ല ഈശ്വരവിശ്വാസമുള്ള ബുദ്ധിജീവിയാണ് വളരെ റയർ കമോഡിറ്റിയാണ് അപ്പോൾ ബുദ്ധിജീവി ഈ യുക്തിവാദിയോട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യാം താൻ ഇവിടെ നിന്നുകൊണ്ട് കുറേ നേരമായല്ലോ ഇതൊക്കെ പറയുന്നത് പക്ഷെ ആരും കേൾക്കണമില്ലല്ലോ താൻ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക ഓരോരുത്തരും എന്താ കല്ലിനോട് പറയുന്നതെന്ന് കേൾക്കുക അപ്പോൾ തനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അയാൾ ഉടനെ തീരുമാനിച്ചു നല്ല യുക്തിവാദിയാണ് കുറച്ച് സ്റ്റാൻഡേർഡുള്ള പാർട്ടിയാണ് ധർമ്മബോധമുള്ള യുക്തിവാദിയാണ് അയാൾ നേരെ ശ്രീകോവിലിൻ്റെ അടുത്ത കയ്യും കെട്ടി ഇങ്ങനെ നിന്നു ഓരോരുത്തർ വന്നിട്ട് ഈശ്വരനോട് ആ കല്ലിനോട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൽ ഒരാൾ പറഞ്ഞത് ഇയാൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു എന്തായിരുന്നു അറിയോ ഈശ്വര നാളെൻ്റെ എൻ്റെ വയലിൽ ഞാൻ വിത്ത് വിതയ്ക്കാണ് അപ്പോൾ വിത്തെല്ലാം വിതയ്ക്കുമ്പോൾ മഴ പെയ്യണേ മഴ പെയ്തിൽ എല്ലാം കരിഞ്ഞു പോകും എൻ്റെ വിളവെടുപ്പൊന്നും നടക്കില്ല അപ്പോൾ നാളെ ഞാൻ വിത്ത് വിതയ്ക്കുന്നു ഞാനിവിടെ വന്ന് ഭണ്ണാരത്തിലേക്ക് ആശിട്ട് നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പോവാണെന്ന് പറഞ്ഞ് അയാൾ ഒരു നാണയം ഭണ്ണാരത്തിലിട്ടിട്ട് അയാൾ പ്രദക്ഷിണം വെച്ച് പ്രസാദവും മേടിച്ചു പോയി പിന്നെയും കുറേ പേര് വന്നു അതിനിടയ്ക്കാണ് വേറൊരാൾ വന്നത് അയാൾ വന്നിട്ട് ഈശ്വരൻ്റെ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇയാൾ കേട്ടു നാളെ ഈശ്വര ഒരു പാർട്ടിയുടെ ജാഥയുണ്ട് വലിയ ജാഥയാണ് മഴ പെയ്താൽ ആരും ജാഥയ്ക്ക് വരില്ല അത് കാരണം നാളെ ഒരിക്കലും മഴ പെയ്യരുത് മഴക്കാറ് പോലും ഉണ്ടാവരുത് മഴക്കാറുണ്ടെങ്കിൽ ജാഥയ്ക്ക് ആരും വരില്ല ഈശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അയാളും ഒരു നാണയം ആ ഭണ്ഡാരത്തിലിട്ടിട്ട് പോയി വേറൊരാൾ വന്നു എല്ലാവരും ധാരാളം പേര് വരുന്നുണ്ട് മൂന്നാമത്തെ ഒരാൾ പറഞ്ഞതും ഇയാൾ ശ്രദ്ധിച്ചു അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ നാളെ അയാളുടെ വീടിൻ്റെ കോൺക്രീറ്റ് ആണ് അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മഴ പെയ്താൽ കോൺക്രീറ്റ് ഒക്കെ ഒലിച്ചു പോകും അപ്പോൾ വലിയ പ്രശ്നം നല്ല വെയിലുണ്ടെങ്കിൽ ജോലിക്കാരെ തളർന്നു പോകും ഉച്ചയാകുമ്പോൾ തന്നെ കോൺക്രീറ്റിൻ്റെ വേഗത കുറയും അപ്പോൾ അയാൾ പറഞ്ഞു ഒരിക്കലും വെയിലുണ്ടാവാൻ പാടില്ലേ ഈശ്വര അതേപോലെ മഴയും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കണം ഇപ്പോൾ ഈ മൂന്ന് പേര് മൂന്ന് രീതിയിൽ പറഞ്ഞത് യുക്തിവാദി ശ്രദ്ധിച്ചു ഇത് കേട്ടപ്പോൾ അയാൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് ആ ഈശ്വരൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ കല്ലായിട്ടിരുന്നത് വളരെ നന്നായി നീ വല്ലതും റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമാണ് ഒരാൾ മഴ പെയ്യണമെന്നും മറ്റാൾ പെയ്യരുതെന്നും രണ്ട് മൂന്നാമത്തെ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നില്ലേ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷെ നമുക്ക് നമ്മളുടെ മനസ്സിനകത്തുള്ള ദുഃഖം പറയാൻ ആരെങ്കിലും വേണം മനുഷ്യർ ഇന്നത് കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരില്ല അപ്പോൾ ആരോടെ പറയുക ആരോടെങ്കിലും പറയാം പ്രതികരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും പ്രതികരിക്കാത്ത കല്ലാണെങ്കിൽ പോലും അവിടെ ഈശ്വരാംശം ഉണ്ടെന്ന ധാരണയിൽ നമ്മൾ പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം മറ്റെന്തെല്ലാം ചെയ്താലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു സ്വീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ സ്വീകരിക്കാം രാവിലെയും വൈകുന്നേരവും ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം ഈശ്വരൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒന്നുകൂടി പറയാം നമ്മുടെ ഈശ്വരന് നമ്മുടെ കുർബാന വേണ്ട നമ്മുടെ വിളക്കും വേണ്ട പായസവും വേണ്ട പൂജയും വേണ്ട ശ്രീകോവിലും വേണ്ട പള്ളിയും വേണ്ട മോസ്കും വേണ്ട അമ്പലവും വേണ്ട അതിനൊക്കെ അതീതനായ ഒരു ഈശ്വരനാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടേക്കൊന്നും പോകണ്ട അല്ല എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും തോട്ട് പവറും തിങ്കിങ് കപ്പാസിറ്റിയും കുറവാണെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോയിട്ടോ പള്ളിയിൽ പോയിട്ടോ പ്രാർത്ഥിക്കാം ഇതിനൊക്കെ ഒരു ലെവലുണ്ട് ആ ലെവലിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും നമുക്ക് ആശ്വാസം കിട്ടാനും ഒക്കെ സാധിക്കുമ്പോൾ വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഈ ഈശ്വരവിശ്വാസം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ് മനസ്സിൽ സുഖവും ദുഃഖവും ഉണ്ട് ഉയർച്ചയും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന മാതിരി മനസ്സിനകത്ത് ജീവിതത്തിലെല്ലാം തികഞ്ഞ ഒരാളില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മാതിരി മനസ്സിനകത്ത് ഈശ്വരവിശ്വാസമുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ചാരി നിൽക്കാനും താങ്ങി നിൽക്കാനും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് അറിയാൻ സാധിക്കും ഈ മനസ്സിനകത്ത് ഓർമ്മിക്കുക നമ്മൾ ഈ ലോകത്തിൽ പെർമനൻ്റ് അല്ല നന്മകൾ തിന്മകൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നമ്മൾ കുറേ കാലം ഇവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള പത്തിരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല important how long you are living is not important how you are living is important ആ ഹൗ യു ആർ ലിവിങ് എന്നുള്ളതിൻ്റെ പ്രധാന ഘടകം മനസ്സിനെ ആശ്രയിച്ചായിരിക്കുക ഏത് നെഗറ്റീവിനെയും മനസ്സ് വിചാരിച്ച പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും നന്മ തിന്മകൾ നിറഞ്ഞ ലോകത്തിൽ നമുക്ക് നന്മയുടെ പന്ഥാവിലൂടെ സ്വീകരിക്കണമെങ്കിലും തിന്മയുടെ പന്ഥാവിലൂടെ പോകണമെങ്കിലും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്നൊരിക്കലും മറക്കാതിരിക്കുക ആ മനസ്സാണ് ഈ ലോകത്തിനെ മുഴുവനും സൃഷ്ടിക്കുന്ന ഒരു ഒരു വലിയ വലിയ പ്രതിഭാവിലാസം എന്ന് പറയുക എല്ലാം ചെവിയുടെ hearing plus mind is equal to listening seeing plus mind is equal to watching talking plus mind is equal to discussing thinking plus mind is equal to analysing അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഇഫക്റ്റീവ് ആക്കുന്നത് മനസ്സിൻ്റെ ഇൻപുട്ടാണ് ആ മനസ്സിനകത്ത് ആത്മവിശ്വാസം ഉണ്ടാവണം മനസ്സിനകത്ത് ആത്മാഭിമാനം ഉണ്ടാകണം മനസ്സിനകത്ത് ആത്മവീര്യം ഉണ്ടാകണം ചാണക്യൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയുണ്ടായി നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് പരിണത ഫലം നീ ചിന്തിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചു ആ ചാണക്യൻ മറുപടി പറഞ്ഞത് ചാണക്യൻ എന്ന ഞാൻ മൂന്ന് കാര്യത്തിൽ ഭയപ്പെടുന്നില്ല ഒന്ന് ഞാൻ ആരംഭിച്ച കാര്യം അത് പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ആരംഭിച്ച കാര്യത്തിനെക്കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്നോ ചീത്ത പറയുന്നോ അതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നില്ല എൻ്റെ മരണവും നിലനിൽപ്പും ഇതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നില്ല ഈ ഭയം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന മനസ്സിലാണ് ആ മനസ്സിന് ജീവിത ലക്ഷ്യം നമ്മൾ കൊടുത്താൽ നമുക്ക് എത്ര ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് അധ്യാപകരാണ് നിങ്ങളെങ്കിൽ നല്ല അധ്യാപകരാണെങ്കിൽ നല്ലവണ്ണം പഠിച്ച് പഠിപ്പിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ നല്ലൊരു ഡോക്ടറാണെങ്കിൽ നല്ലവണ്ണം ആ വൈദ്യം എന്ന നോളജ് ഉണ്ടാക്കിയിട്ട് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കണം നിങ്ങൾ നല്ലൊരു മാനേജറാണെങ്കിൽ നല്ലൊരു മാനേജറുടെ ചൈതന്യത്തോടുകൂടി അറിവോടുകൂടി മാനേജറായിട്ടിരിക്കാൻ സാധിക്കണം നിങ്ങളൊരു ഒരു നല്ല ഏജൻ്റ് ആണെങ്കിൽ ഒരു നല്ല ഏജൻറ്റിൻ്റെ അറിവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് കർമ്മനിരതരാവാൻ സാധിക്കണം ഞാൻ തുടക്കത്തിൽ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു മൂന്ന് ശക്തികളാണ് നമുക്കുള്ളത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇതിൽ ഇച്ഛാശക്തി ഉണ്ടാവേണ്ടത് മനസ്സിലാണ് ജ്ഞാനശക്തി ഉണ്ടാവേണ്ടത് മസ്തിഷ്കത്തിലാണ് ക്രിയാശക്തി ഉണ്ടാവേണ്ടത് ശരീരത്തിലാണ് ആ ഫങ്ഷണൽ ഓർഗൻസിലാണ് അപ്പോൾ ഈ ഇച്ഛാശക്തി ഉണ്ടാവേണ്ടത് മനസ്സിലാണ് ഏത് പഞ്ചതന്ത്രം കഥയും ഭാരതീയർ എഴുതിയത് മനസ്സിൽ മാറ്റം വരുത്താനാണ് ഏത് രാമായണവും എഴുതിയിരിക്കുന്നത് മനസ്സിൽ മാറ്റം വരുത്താനാണ് ഏത് ഖുറാനും ബൈബിളും മനസ്സിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു revolutionary change should take place in your mind that will definitely reflect in the revolutionary change in your functioning അതേപോലെ violent change should take place in your mind accordingly the silent change will take place in your external performance അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഓർമ്മിക്കാം the preparation for living is not life experience of living is life ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതല്ല നമ്മളെല്ലാം വിചാരിക്കുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ജീവിതം എന്ന് അല്ല experience of living is life ജീവിതാനുഭവങ്ങൾ ആസ്വദിക്കലാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പം ധന്യമായൊരു കർമ്മമണ്ഡലം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ മനസ്സ് അതനുസരിച്ച് നന്മ നിറഞ്ഞതാവണം ഇന്നോർക്കുക നാല് വരികൾ നമ്മൾ പറയേണ്ടായി ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നാല് ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറഞ്ഞത് addition deletion modification and correction മറ്റ് നാല് ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ നോളജ് വിസ്ഡം എക്സ്പീരിയൻസ് പിന്നെ ഞാനൊരു സംസ്കൃത ശ്ലോകം നിങ്ങളോട് പറയേണ്ടായി ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ആത്മ ഇവരി പുരാത്മന മറ്റൊരു സംസ്കൃത ശ്ലോകം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി സാക്ഷാത് അനുഭവൈർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത അവനവൻ്റെ അനുഭവം കൊണ്ട് കണ്ടത് അതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഗുരു പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ അത് ജീവിതത്തിൽ പകർത്തേണ്ട ആവശ്യമില്ല ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ലോക നന്മയ്ക്ക് ഉപയോഗിക്കുന്നത് മാത്രം പഠിച്ചു പഠിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം പിന്നെ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടായി ചെവി കണ്ണ് നാക്ക് ചിന്ത ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അവനവനെ ഉയർത്താൻ നന്മ നിറഞ്ഞത് കേൾക്കുകയും കേൾപ്പിക്കുകയും നന്മ നിറഞ്ഞത് കാണുകയും കാണിപ്പിക്കുകയും നന്മ നിറഞ്ഞത് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും നന്മ നിറഞ്ഞത് ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണം ഇവിടെയാണ് നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു മാനേജർക്ക് ഒരു ഏജൻറ്റിന് ഒരു ക്ലർക്കിന് ഒരു സെക്രട്ടറിക്ക് ഒരു മന്ത്രിക്ക് ഒരു പൂജാരിക്ക് ഒരു പ്രീസ്റ്റിന് ഒരു പ്യൂണിന് ഒരു പട്ടാളക്കാരന് ഒരു പോലീസുകാരന് അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അവർക്കെല്ലാം ഈ ചെവി കണ്ണ് നാക്ക് ചിന്ത ഇത് നാലും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ അവനവൻ ഉയരാൻ ഒരു വിഷമോ ഇല്ല വളരാൻ ഒരു വിഷമോ ഇല്ല ജീവിതത്തിൽ ഒരു ദുഃഖവും ദുഃഖമാവില്ല ജീവിതത്തിൽ എല്ലാം സന്തോഷകരമാക്കി മാറ്റാൻ സാധിക്കും ദ എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ആണ് ലൈഫ് എന്നും the preparation for living is not life എന്നും പറയാൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിൻ്റെ വീക്ഷണത്തെ അര ഗ്ലാസ് ചായ നിങ്ങൾക്ക് തന്നാൽ ഹാഫ് ഗ്ലാസ് ഫുൾ ടീ എന്ന് പറയാം ഹാഫ് ഗ്ലാസ് എം ടി എന്നും പറയാം മനസ്സിന് എന്താണോ വീക്ഷണമുള്ളത് അവിടെയാണ് നമുക്ക് ഫുൾ എന്നോ എം ടി എന്നോ തോന്നലുണ്ടാവുക അപ്പം ഈ മനസ്സാണ് ലോകത്തെ മുഴുവനും ചിത്രീകരിക്കുന്നത് ഉദയവും മനസ്സിലെ പ്രതിഭാസമാണ് വളർച്ചയും മനസ്സിലെ പ്രതിഭാസമാണ് കയ്പും മധുരവും എല്ലാം മനസ്സിലെ പ്രതിഭാസമാണ് എന്നറിയാം മനസ്സിനകത്ത് തോന്നുന്ന ദുഃഖം അത് പെർമനൻ്റ് അല്ല മനസ്സിനകത്ത് തോന്നുന്ന സുഖം അതും പെർമനൻ്റ് അല്ല ഈ ലോകത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊന്നും പെർമനൻ്റ് അല്ല ബന്ധമോചനവും പെർമനൻ്റ് അല്ല ചിരിയും പെർമനൻ്റ് അല്ല കരച്ചിലും പെർമനൻ്റ് അല്ല നിങ്ങൾ ഒരുപക്ഷെ മാനേജറായിട്ട് ഈ കസേരയിലിരിക്കുന്നു നിങ്ങളും പെർമനൻ്റ് അല്ല ആ മാനേജർ പോസ്റ്റും പെർമനൻ്റ് അല്ല അധ്യാപകരുടെ പോസ്റ്റും പെർമനൻ്റ് പെർമനൻ്റ് അല്ല ഒരുപക്ഷെ നിങ്ങൾ എൽ ഐ സിയിൽ ഏജൻ്റായിട്ടിരിക്കുന്നു അതും പെർമനൻ്റ് അല്ല ഒരു ഡോക്ടറും പെർമനൻ്റ് അല്ല ഈ ലോകത്തിൽ ഒരു മരുന്നും പെർമനൻ്റ് അല്ല ഈ ലോകത്തിൽ ഒന്നും പെർമനൻ്റ് അല്ല ഈ ലോകത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ എന്താ അത് ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ളത് മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത് ഈ ലോകത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ളത് മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത് എല്ലാം കാലചക്രത്തിൽ തിരിയുമ്പോൾ തളരുകയും വളരുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം ഒരു പ്രതിഭാസം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടം മാത്രം നമ്മളുടേതായ മിൽക്കി വേ ഗാലക്സി ആ മിൽക്കി വേ ഗാലക്സിയിൽ അനന്തകോടി സൗരയൂഥങ്ങളുള്ളതിൽ നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ അതിനകത്ത് ധാരാളം ഗ്രഹങ്ങളുള്ളതിൽ നമ്മൾ ഭൂമിയിൽ അതിനകത്ത് ധാരാളം രാജ്യങ്ങളുള്ളതിൽ നമ്മൾ ഭാരതത്തിൽ അതിനകത്ത് ധാരാളം സംസ്ഥാനങ്ങളുള്ളത് നമ്മൾ കേരളത്തിൽ അതിനകത്ത് ധാരാളം ജില്ല ചിന്തകളിലുള്ളതിൽ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് കേൾക്കുന്നു ഈ പ്രഭാഷണം ആ ആ ജില്ലയിൽ നിങ്ങൾ ജീവിക്കുന്നു എത്രയോ വ്യക്തികൾ നമ്മളുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്തവരും അനന്ത കോടി വർഷങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് എത്ര കാലമായി കുറച്ച് കാലം എത്ര കാലം നമ്മൾ ഭൂമിയിലുണ്ട് അതും ടെമ്പററിയാണ് ഈ ശരീരം പോലും നമുക്ക് പെർമനൻ്റ് അല്ല നമ്മൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് പോലും പെർമനൻ്റ് അല്ല നമ്മുടെ ബന്ധുക്കൾ ആരും നമുക്ക് പെർമനൻ്റ് അല്ല അങ്ങനെയുള്ളൊരു ലോകത്തിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നുവോ അത്ര അത്രയും കാലം നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ വീണ്ടും ആ ഇംഗ്ലീഷ് വരി പറയുന്നു how long you are living is not important how you are living is important how long you are living is not important how you are living is important നിങ്ങൾക്ക് അഹങ്കാരം വരാം പക്ഷേ ഉടനെ തിരിച്ചു വരാനുള്ള മനസ്സുണ്ടാവണം നിങ്ങൾക്ക് ദേഷ്യം വരാം ഉടനെ തിരിച്ചു വരാനുള്ള മനസ്സുണ്ടാവണം നിങ്ങൾക്ക് വാശിയും പകയും ഉണ്ടായേക്കാം ഉടനെ തിരിച്ച് നോർമലാവാനുള്ള മനസ്സുണ്ടാവണം ശ്രീരാമൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് യേശുദേവൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് നബി ദേഷ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ ശ്രീബുദ്ധൻ മഹാത്മാഗാന്ധി എല്ലാവരും ദേഷ്യപ്പെട്ടവരാണ് പക്ഷേ അവർ മഹാന്മാരായിട്ട് എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നല്ല അവരുടെ മഹത്വം എന്ന് പറയുന്നത് അവർക്ക് ദേഷ്യവും വാശിയും പകയും വിദ്വേഷവും എല്ലാം തോന്നുമ്പോഴും അടുത്ത നിമിഷത്തിൽ അവർ തിരിച്ചറിയുന്നു താൻ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വികാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഉടനെ റിക്കവർ ചെയ്ത് തിരിച്ചു വരണം എന്നൊരു തോന്നൽ ആ തോന്നലാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം